സംപൂജ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം മൂന്നാമത് ഭാഗവത സത്രത്തിന് ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചത് ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകൾ സമർപ്പിച്ച ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹമായി കരുതുന്നു കഴിഞ്ഞ ആഴു ആറു വർഷങ്ങളായി ഭാഗവത സത്രത്തിൽ നിരന്തരം വരാനുള്ള പങ്കെടുക്കാനുള്ള അനുഗ്രഹം ഭാഗവത സത്ര സമിതി എനിക്ക് നൽകിയതിൽ നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം ഞാൻ അവർക്ക് അർപ്പിക്കുകയാണ് ഇരുപത്തിമൂന്നാമത് ഭാഗവത സത്രം കഴിഞ്ഞ് അടുത്തതിൻ്റെ പിന്നത്തെ വർഷം ഇത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ പൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ രണ്ടായിരത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാഗവത സത്രത്തിൻ്റെ സിൽവർ ജൂബിലി വർഷമായി രജത ജൂബിലി വർഷമായി വരികയാണ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് പോയി മഠങ്ങൾ സ്ഥാപിച്ചതുപോലെ ഈ ഭാഗവത സത്രത്തിൻ്റെ സന്ദേശം സമഗ്ര ലോകത്തിനും വിളക്ക് വയ്ക്കാൻ സമഗ്രമായ മാനുഷിക അറിവുകൾ നൽകിയ ആ ശ്രീകൃഷ്ണന്റെ സന്ദേശം ഭക്തിയുടെയും സാമൂഹിക ചൈതന്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെ അഗാധതയുടെയും ആത്മീയ പ്രഭയുടെയും ശ്രീകൃഷ്ണന്റെ ചൈതന്യം ഈ ഭാരതമെമ്പാടും എത്തിക്കാൻ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ഭാഗവത സത്രത്തിലെ പ്രവർത്തകർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഈ സത്രത്തിൻ്റെ ആരംഭത്തിൽ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കട്ടെ ശ്രീകൃഷ്ണൻ എന്നും എല്ലായിടത്തുമുണ്ട് അവസാനം ഭഗവത്ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞൊരു വരി പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീകൃഷ്ണ സന്ദേശത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കട്ടെ മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അർജുന ഈ ക്രൈസിസിന്റെ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവനായ അർജുന നിനക്ക് ഞാൻ വാക്ക് തരുന്നു മറ്റെല്ലാ ചിന്താധാരകളെയും തൽക്കാലം മാറ്റിവെച്ച് ഞാൻ പറയുന്ന പന്താവിലൂടെ നീ നടക്കുക ഞാൻ നിനക്ക് വാക്ക് തരുന്നു നിനക്കേൽക്കേണ്ടി വരുന്ന ഏത് പാപത്തിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം അതാണ് ശ്രീകൃഷ്ണൻ അൻപത്തൊന്നര നൂറ്റാണ്ടു മുമ്പ് ഭാരതത്തിൽ ജനിച്ച് അവതാരമായി എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ അത്ഭുതകരമാം വിധം അനുഭവ സമ്പത്തുക്കൾ മാത്രം നേടിയ ശ്രീകൃഷ്ണൻ ഒരിക്കലും കരയാത്ത ശ്രീകൃഷ്ണൻ എല്ലാവരെയും ചിരിപ്പിച്ചപ്പോഴും ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തില് അവിടെ കടലിൻ്റെ സൈഡില് ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയില് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തില് അവിടെ കടലിൻ്റെ സൈഡില് ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകള് തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാനദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിനു ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയില് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തില് അവിടെ കടലിൻ്റെ സൈഡില് ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകള് തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാനദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയില് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിനു മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയില് യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തില് അവിടെ കടലിൻ്റെ സൈഡില് ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകള് തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാനദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളു കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിനു ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതമെന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ള് കൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തിൽ അവിടെ കടലിൻ്റെ സൈഡിൽ ഒരു ദ്വാരക തന്നെ സ്ഥാപിച്ചു തൻ്റെ ആൾക്കാർക്ക് അവിടെ പ്രതിഷ്ഠ നൽകി അവിടെയും കൃഷ്ണൻ തളർന്നില്ല ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നില്ല മറ്റു പലരെയും രാജസിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി സർവതും ചെയ്ത ശ്രീകൃഷ്ണൻ നിങ്ങൾക്കറിയോ എന്നെങ്കിലും ശ്രീകൃഷ്ണൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടില്ല എന്തിനു വേണ്ടി ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ജനിച്ചു അത് കൃഷ്ണൻ തന്നെ മറ്റൊരു വരിയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അർത്ഥം നിങ്ങൾക്കറിയാം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം അർത്ഥം നിങ്ങൾക്കറിയാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ഒരിക്കൽ കൂടി നിങ്ങൾ പറയുക ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഇംഗ്ലീഷിൽ ഒരു വരിയുണ്ട് whenever the system in equilibrium is disturbed the system will adjust itself in such a way that the effect of the disturbance will be nullified നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലല്ലോ സാരമില്ല ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ അപ്രത്യക്ഷമായാൽ അതിനകത്തിരുന്നു കൊണ്ട് ആ സിസ്റ്റം ആ സന്തുലിതാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരും ഭാരതം എന്ന ഭൂമിയിൽ മാത്രം ഭാരതഭൂമിക്കൊരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം തം ദേവനിർമ്മിതം ദേശം ആ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ദേശത്തെ ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഈ ഹിന്ദുസ്ഥാനത്തിൽ ഒരിക്കലും ചിരിക്കാത്ത ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ അമ്മയായ ദേവകിക്കും വസുദേവർക്കും എത്ര കുടം കണ്ണുനീര് കുടിക്കേണ്ടി വരുന്നു വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ദേവകിയുടെ വിവാഹം കഴിഞ്ഞ് രാജധാനിയിലേക്ക് വരുന്ന വേളയിൽ കേട്ട അശരീരി ആ അശരീരിയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീകൃഷ്ണൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ പരമ്പരകൾ തനിക്ക് മുമ്പ് ജനിച്ച ആറുപേരെയും കംസൻ വധിച്ചു ഏഴാമത്തെ ആള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എട്ടാമത്തെ ആള് ശ്രീകൃഷ്ണൻ കരഞ്ഞില്ല ജനിച്ചു ഭൂമിയിൽ വീണത് മുതൽക്ക് അമ്മയുടെ അടുത്തിരിക്കാൻ സാധിച്ചില്ല വസുദേവരുടെ തലയിൽ യമുനാ നദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്ന ശ്രീകൃഷ്ണൻ ആകാസുരനെയും ശകടാസുരനെയും തുടങ്ങിയ അസുരന്മാരെ മുഴുവനും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണൻ സാധിക്കുമോ നമുക്ക് നമുക്ക് കാലിലൊരു മുള്ളുകൊള്ളുമ്പോൾ നമ്മൾ എന്തൊരു വേദനയാന്നാ പറയുക ഇവിടെ ജനിക്കുന്നതിന് മുൻപ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ കംസനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം മധുരാപുരി ജരാസന്ധൻ ആക്രമിച്ചു കംസവധത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം എത്രയോ അക്ഷൗഹിണി പടകളുമായിട്ട് ജരാസന്ധൻ മധുരാപുരി ആക്രമിച്ചു അവിടെയും ശ്രീകൃഷ്ണൻ ചിരിക്കുകയല്ലാതെ കരഞ്ഞില്ല സഹികെട്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ജനങ്ങളെയും കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് പോയി ഗുജറാത്തില്